അധ്യായം ഏഴ് ഇസഹാനിന്റെ പുത്രന്മാർ തോല പൂവ യാശൂ ഷിംറോൻ ഇങ്ങനെ നാല് പേർ തോലയുടെ പുത്രന്മാർ ഉസ്സി രഫായാവ് എരിയേൽ യഹ്മായി ഇബ്സാം ഷെമുവേൽ എന്നിവർ അവരുടെ പിതാവായ തോലയുടെ ഭവനത്തിന് തലവന്മാരും അവരുടെ തലമുറകളിൽ പരാക്രമശാലികളും ആയിരുന്നു അവരുടെ സംഖ്യ ദാവീദിന്റെ കാലത്ത് ഇരുപത്തിയിരായിരത്തി അറുന്നൂറ് ഉസ്സിയുടെ പുത്രന്മാർ ഇസ്രഹ്യാവ് ഇസ്രഹ്യാവിന്റെ പുത്രന്മാർ മീഖായൽ ഒബദ്യാവ് യോവേൽ ഇഷ്യാവ് ഇങ്ങനെ അഞ്ചു പേർ ഇവർ എല്ലാവരും തലവന്മാരായിരുന്നു അവരോടുകൂടെ അവരുടെ വംശാവലി പ്രകാരം കുടുംബം കുടുംബമായി സൈന്യഗണങ്ങളായി അറുപത്താറായിരം പേർ ഉണ്ടായിരുന്നു അവർക്ക് അനേക ഭാര്യമാരും പുത്രന്മാരും ഉണ്ടായിരുന്നു അവരുടെ സഹോദരന്മാരായി ഇസാഖാർ കുലങ്ങളിലൊക്കെയും വംശാവലി പ്രകാരം എണ്ണപ്പെട്ട പരാക്രമശാലികൾ ആകെ എൺപത്തി ഏഴായിരം പേർ ബെന്യാമീന്യർ ബേല ബേഖർ യദിയേൽ ഇങ്ങനെ മൂന്നു പേർ ബേലയുടെ പുത്രന്മാർ എസ്ബോൻ ഉസ്സി ഉസിയേൽ യരീമോത്ത് ഈരി ഇങ്ങനെ അഞ്ചുപേർ തങ്ങളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരും പരാക്രമശാലികളുമായി വംശാവലി പ്രകാരം എണ്ണപ്പെട്ടവർ ഇരുപത്തിയിരായിരത്തി മുപ്പത്തിനാല് പേർ ബേഖരിന്റെ പുത്രന്മാർ സെമീര യോവാസ് എലിയസർ എല്യോവേനായ് ഒമ്രി യരേമോത് അബിയാവ് അനാഥോത് ആലേമത് ഇവരെല്ലാവരും ബേഖരിന്റെ പുത്രന്മാർ വംശാവലി പ്രകാരം തലമുറ തലമുറയായി അവരുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരായി എണ്ണപ്പെട്ട പരാക്രമശാലികൾ ഇരുപതിനായിരത്തി ഇരുന്നൂറ് പേർ യദിയേലിന്റെ പുത്രന്മാർ ബിൽഹാൻ ബിൽഹാന്റെ പുത്രന്മാർ യവൂഷ് ബെന്യാമീൻ യഹൂദ് കെനയന സേഫാൻ തർഷീസ് അഹിഷാഫർ ഇവരെല്ലാവരും യദിയേലിന്റെ പുത്രന്മാർ പിതൃഭവനങ്ങൾക്ക് തലവന്മാരും പരാക്രമശാലികളുമായി യുദ്ധത്തിന് പുറപ്പെടുവാൻ തക്ക പടച്ചേവകർ പതിനേഴായിരത്തി ഇരുന്നൂറ് പേർ ഈരിന്റെ പുത്രന്മാർ ശുപ്പീം ഹുപ്പീം അഹേരിന്റെ പുത്രന്മാർ ഹൂസീം നഫ്താലിയുടെ പുത്രന്മാർ യഹസിയൽ ഗൂനി യേസർ ഷല്ലും ബിൽഹയുടെ പുത്രന്മാർ മനശയുടെ പുത്രന്മാർ അവന്റെ വെപ്പാട്ടി അരാമ്യ സ്ത്രീ പ്രസവിച്ച അസ്രിയേൽ അവൾ ഗിലയാദിന്റെ പിതാവായ മാഖീറിനെയും പ്രസവിച്ചു എന്നാൽ മാഖീർ ഹൂപ്പീമിന്റെയും ഷൂപ്പീമിന്റെയും സഹോദരിയായ ഭാര്യയായി പരിഗ്രഹിച്ചു അവരുടെ സഹോദരിയുടെ പേർ മയഖ എന്ന ആയിരുന്നു രണ്ടാമന്റെ പേർ ഷെലോഫെഹാദ് എന്നായിരുന്നു ഷെലോഫെഹാദിന് പുത്രിമാർ ഉണ്ടായിരുന്നു മാഖീറിന്റെ ഭാര്യ മയഖ ഒരു മകനെ പ്രസവിച്ചു അവന് പേരസ് എന്ന് പേർ വിളിച്ചു അവന്റെ സഹോദരന് ഷേരസ് എന്ന് പേർ അവന്റെ പുത്രന്മാർ ഊലാമും രേക്കമും ആയിരുന്നു ഊലാമിന്റെ പുത്രന്മാർ ബദാൻ ഇവർ മനശയുടെ മകനായ മാഖീറിന്റെ മകനായ ഗിലയാദിന്റെ പുത്രന്മാർ ആയിരുന്നു അവന്റെ സഹോദരിയായ ഹമ്മോലേഖത്ത് ഈസ്ഹോദ് അബിയസർ മഹള എന്നിവരെ പ്രസവിച്ചു ഷെമീദയുടെ പുത്രന്മാർ അഹിയാൻ ഷേഖം ലിക്കഹി അനിയാം എഫ്രൈമിന്റെ പുത്രന്മാർ ശൂഥേലഹ് അവന്റെ മകൻ ബേരത് അവന്റെ മകൻ തഹത് അവന്റെ മകൻ ഏലാദ അവന്റെ മകൻ തഹത് അവന്റെ മകൻ സബാദ് അവന്റെ മകൻ ശൂഥേലഹ് യേസർ ഏലാദ ഇവർ ആ ദേശവാസികളായ ഗത്യരുടെ കന്നുകാലികളെ അപഹരിപ്പാൻ ചെന്നതുകൊണ്ട് അവർ അവരെ കൊന്നുകളഞ്ഞു അവരുടെ പിതാവായ എഫ്രയും ഏറിയ നാൾ വിലപിച്ചുകൊണ്ടിരുന്നു അവന്റെ സഹോദരന്മാർ അവനെ ആശ്വസിപ്പിപ്പാൻ വന്നു പിന്നെ അവൻ തന്റെ ഭാര്യയുടെ അടുക്കൽ ചെന്നു അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു തന്റെ ഭവനത്തിന് അനർത്ഥം ഭവിച്ചതുകൊണ്ട് അവൻ ബെരിയാവ് എന്ന് പേർ വിളിച്ചു അവന്റെ മകൾ ഷെയര അവൾ താഴത്തെയും മേലത്തെയും ഹോരോനും ഉസേൻ ഷെയരെയും പണിതു അവന്റെ മകൻ രേഫഹും രേഷഫും അവന്റെ മകൻ പേലഹ് അവന്റെ മകൻ തഹൻ അവന്റെ മകൻ ലദാൻ അവന്റെ മകൻ അമ്മിഹൂദ് അവന്റെ മകൻ എലീഷാമ അവന്റെ മകൻ നൂൻ അവന്റെ മകൻ യഹോശുവ അവരുടെ അവകാശങ്ങളും വാസസ്ഥലങ്ങളും ഏവയെന്നാൽ ബേഥയിലും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും കിഴക്കോട്ട് നയരാനും പടിഞ്ഞാറോട്ട് ഗേസരും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും ഗസയും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും വരെയുള്ള ഷേഖേമും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും മനശ്ശേരുടെ ദേശത്തിനരികെ ബെത്ത് ഷെയാനും അതിന്റെ ഗ്രാമങ്ങളും താനാക്കും അതിന്റെ ഗ്രാമങ്ങളും മെഗിദോവും അതിന്റെ ഗ്രാമങ്ങളും ദോരും അതിന്റെ ഗ്രാമങ്ങളും അവയിൽ ഇസ്രയേലിന്റെ മകനായ യോസെഫിന്റെ പുത്രന്മാർ പാർത്തു ആശേരിന്റെ പുത്രന്മാർ ഇംന ഇശ്വ ഇശ്വി ബെരിയാവ് ഇവരുടെ സഹോദരി സേര ബെരിയാവിന്റെ പുത്രന്മാർ ഹേബർ ബിർസയിത്തിന്റെ അപ്പനായ മൽക്കിയൽ ഹേബർ യഫ്ലത്തിനെയും ഷേമേരിനെയും ഹോത്താമിനെയും അവരുടെ സഹോദരിയായ ഷൂവയെയും ജനിപ്പിച്ചു യഫ്ലത്തിന്റെ പുത്രന്മാർ പാസ ബിംഹാൽ അശ്വാ ഇവർ യഹ്ലത്തിന്റെ പുത്രന്മാർ ഷേമേരിന്റെ പുത്രന്മാർ അഹി രോഹ്ഗ യഹൂബ അരാം അവന്റെ സഹോദരനായ ഹേലമിന്റെ പുത്രന്മാർ സോഫ ഇംന ഷേലസ് ആമാൽ സോഫഹിന്റെ പുത്രന്മാർ സുഹ ഹർനേഫർ ശൂവാൽ ബേരി ഇമ്ര ബേസർ ഹോദ് ശമ്മ ശിൽഷ ഇത്രാൻ ബയേര യേഥരിന്റെ പുത്രന്മാർ യഫൂന്നെ പിസ്പ അര ഉല്ലയുടെ പുത്രന്മാർ ആരഹ് ഹന്നിയേൽ രിസ്യ ഇവർ എല്ലാവരും ആശേരിന്റെ പുത്രന്മാരായി പിതൃഭവനങ്ങൾക്ക് തലവന്മാരും ശ്രേഷ്ഠന്മാരും പരാക്രമശാലികളും പ്രഭുക്കന്മാരിൽ പ്രധാനികളും ആയിരുന്നു വംശാവലി പ്രകാരം യുദ്ധസേവയ്ക്ക് പ്രാപ്തന്മാരായി എണ്ണപ്പെട്ടവരുടെ സംഖ്യ ഇരുപത്താറായിരം തന്നെ